ഉണ്ടാക്കാൻ കഴിയും അത് ലോകത്ത് ആര് വിചാരിച്ചാലും വൈദ്യുതോർജത്തെ രാസോർജമാക്കാം രാസോർജത്തെ വൈദ്യുതോർജമാക്കാം ഇതൊക്കെ ഒരു ശാസ്ത്രകാരന് സിദ്ധമായിട്ടുള്ളതാണ് അവന്റെ ബുദ്ധിയിൽ നിന്ന് സിദ്ധമായതാണ് ഈ പ്രപഞ്ചത്തെ നോക്കി ഈ പ്രപഞ്ചത്തെ സൂക്ഷ്മമായി നോക്കുന്ന ഏതൊരാളിനും ആയിരം ആയിരം കാര്യങ്ങൾ സിദ്ധമായി വരും പക്ഷെ ഇവിടെ ഉള്ളതിനെ മാറ്റിയും മറിച്ചുമാണ് ഇല്ലാത്തതൊന്നും ആർക്കും ഉണ്ടാക്കുവാൻ കഴിയില്ല അർജുന ആർക്കും ഇതും പറഞ്ഞു കൊടുത്തു ഭഗവാൻ വീണ്ടും പറഞ്ഞു പറഞ്ഞ് ഇടയ്ക്ക് നമുക്ക് അത്യാവശ്യമുള്ള എടുക്കുക ആത്മാവിനോട് ബന്ധപ്പെട്ടു അർജുന നജായതേ മ്രിയതേ ശാശ്വതോയം പുരാണോ ന ഹന്യമാനേ ശരീരേ ന മ്രിയതേ വാ കഥാചിത് ജനനവും മരണവുമില്ല ഈ ആത്മാവിൽ കദാചിത് ഒരിക്കലും ഒരിക്കലും ഈ ആത്മാവ് ജനിക്കുന്നില്ല ഒരിക്കലും ഈ ആത്മാവ് മരിക്കുന്നില്ല അതുകൊണ്ട് പുനർജന്മവുമില്ല ആത്മാവിന് നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ഹിന്ദുമതം പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു സനാതനധർമ്മം പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു ഇല്ല ആത്മാവ് പുനർജനിക്കുന്നു എന്ന് ശുദ്ധവും മുക്തവുമായ ആത്മാവ് പുനർജനിക്കുന്നു എന്ന് സനാതനധർമ്മം വിശ്വസിക്കുന്നേ ശ്രുതിയും സ്മൃതിയും ഒരുമിച്ച് പറയുന്നു ആത്മാവിന് പുനർജന്മമല്ല ജന്മം തന്നെയില്ല ജനിമരണങ്ങൾ ഒന്നുമില്ലാത്തതാണ് ആത്മാവ് ന ജായതെ ന മ്രിയതെ കഥാചിത് ന ജായതെ ഒരിക്കലും ഉണ്ടായിട്ടില്ലാതാകുന്നില്ല ഇത് അജമാണ് ജനിക്കാത്തതാണ് നിത്യമാണ് ശാശ്വതമാണ് പുരാണമാണ് പുരാതന തനവിനവ പുരാണം ഏറ്റവും പഴയത് ഏറ്റവും പുതിയത് ഹന്യതയെ കൊല്ലുന്നില്ല നഹന്യമാനെ കൊല്ലപ്പെടുന്നില്ല അർജുന ഈ ആത്മാവ് ആരാലും കൊല്ലുന്നില്ല ആരാലും കൊല്ലപ്പെടുന്നില്ല ആരെയും കൊല്ലുന്നില്ല അങ്ങനെയാണെങ്കിൽ നിന്റെയും ഈ യുദ്ധക്കളത്തിൽ നിൽക്കുന്നവരുടെയും വ്യാമോഹം ആരെയെങ്കിലും കൊല്ലാൻ കഴിയുമെന്നും കൊല്ലപ്പെടാൻ കഴിയുമെന്നും ഉള്ളത് തികച്ചും വ്യാമോഹമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാലും കൊല്ലുന്നില്ല കൊല്ലപ്പെടുന്നില്ല അതുകൊണ്ട് തട്ടിക്കോടാ ഈ ഗീതാപഠനമാണ് ഇന്ന് ഭാരതത്തെ ഏറ്റവും കൂടുതൽ അധർമ്മത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ആരെ കൊന്നാലും ഞാൻ ആത്മാവിനെ കൊന്നിട്ടില്ല ആരോട് വഴക്കുണ്ടാക്കിയാലും ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറെ സംവത്സരങ്ങളായി നാം ഗീത വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു പോന്നപ്പോൾ ആരാലും കൊല്ലപ്പെടുന്നതും ആരെയും കൊല്ലുന്നതുമല്ലാത്ത ആത്മാവിനെ പറ്റി പഠിച്ചത് കൊല്ലാനും കൊല്ലാ കൊല്ലിക്കാനുമുള്ള ലൈസൻസ് ആയിട്ടല്ല നിങ്ങൾ കൊന്നാലും ആത്മാവിനൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് കൊല്ലാനോടി നടന്ന നിങ്ങളുടെ ഓട്ടം വൃദ്ധാവിലാണെന്ന് ബോധ്യപ്പെടുത്തി കൊലപാതകത്തിൽ നിന്ന് മോചിപ്പിക്കാനായിരുന്നു നീ എന്നെ കൊന്നാലും ഞാൻ ചാകാത്തതാണെന്ന് പറയുമ്പോൾ കൊല്ലാമെന്നുള്ള നിന്റെ വ്യാമോഹം വൃഥാവിലാണെന്ന് അറിയുമ്പോൾ കൊലപാതകത്തിൽ നിന്ന് അവൻ മോചനം നേടുകയാണ് ഇത് പ്രായോഗികമായി കല്യാണർഷി കാണിക്കുന്നുണ്ട് അലക്സാണ്ടർ ദ ഗ്രേറ്റ് കയറി വരുമ്പോ അയാൾ തന്നെ പരിചയപ്പെടുത്തി ഞാൻ മഹാനായ അലക്സാണ്ടറാണ് ഒന്ന് ചിരിച്ചു ഋഷി ഒന്ന് പൊട്ടിച്ചിരിച്ചു തന്നെ കളിയാക്കി ആചരിക്കുന്ന ഓർത്ത് വാടൂരി എടുത്തിട്ട് പറഞ്ഞു കൊന്നുകളയും ഞാൻ ഋഷി ഒന്നുകൂടെ ചിരിച്ചു രണ്ടാമത്തെ ചിരി കണ്ടപ്പോൾ ഇയാൾ തന്നെ പേടിച്ചു പോയി കൊല്ലു എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നവൻ കൊല്ലു എന്ന് പറഞ്ഞാൽ സാറിന് ഏതവനും പേടിക്കേ തിരിഞ്ഞോടും ഏത് പണ്ഡിതനും തിരിഞ്ഞോടും ഋഷി വെറുതെ ചിരിക്കുകയാണ് ഒരുമാതിരി കളിയാക്കി ചിരിക്കുകയാണ് നിങ്ങൾ എന്താണ് ചിരിക്കുന്നത് ലോകം നടുക്കുന്ന നിങ്ങളുടെ കള്ളം കേട്ടിട്ട് മഹാനായ അലക്സാണ്ടർ കള്ളം പറയുന്നു നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല എനിക്ക് മരണമില്ല എനിക്ക് മരണമില്ല ഇത് പാടുന്നുണ്ട് എനിക്ക് മരണമില്ല എന്നിട്ട് ഇല്ലെനിക്കൊരിക്കലും മരണം തുരുങ്കുകൾക്കുള്ളിലിട്ട് ഒരു നാളും അടയ്ക്കാനാവില്ലെന്നെ എന്ന് പാടുന്നു അതിൽ പറഞ്ഞു പറഞ്ഞ അദ്ദേഹം ആ സത്യവും കൂടെ പറയുന്നുണ്ട് മക്കയിൽ മദീനയിൽ സംസ്കാരത്തിൻ കാഹളം ഉയർന്നിടത്തൊക്കെ ഞാൻ സംസാരിച്ചു പണ്ടു ഞാൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വച്ചുകൊണ്ടത് നിഷേധിച്ചത് ഇപ്പോഴും ഓർമ്മിക്കുന്നു എന്നിൽ നിന്ന് അതീതമായി വ്യതിരിക്തമായി മണ്ണിലൊന്നുമില്ലെന്നു ഞാൻ പ്രഖ്യാപിച്ചു വിപ്ലവത്തിന്റെ കഥയും അവസാനം ഗീതയില് നല്ല ഇതൊക്കെ കണ്ടെത്തുന്നുണ്ട് ഇല്ലെനിക്കൊരിക്കലും മരണം എന്ന് പറഞ്ഞ കവി അവസാനം കണ്ടെത്തുന്നത് പണ്ട് ഞാൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വച്ചുകൊണ്ടത് നിഷേധിച്ചതിപ്പോഴും ഓർമ്മിക്കുന്നു എന്നിൽ നിന്ന് അതീതമായി വ്യതിരിക്തമായി മണ്ണിലൊന്നുമില്ലെന്നു ഞാൻ പ്രഖ്യാപിച്ചു ചിദ്രൂപത്തിലും സദ്രൂപത്തിലും ഈ പ്രപഞ്ചത്തിലുള്ള സമസ്ത വിഭൂതിയും ഞാൻ തന്നെയാണ് അർജുന അതുകൊണ്ട് ആത്മാവ് കൊല്ലപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും കൊല്ലാനുള്ള ലൈസൻസ് അല്ല അങ്ങനെയാകുമ്പോ കോടതിയിലൊക്കെ ഭഗവത്ഗീത തന്നെ അവിടെ ഇരിക്കും ആരെ തട്ടിയിട്ടും അതെ കഴിവിച്ചുകൊണ്ട് സത്യം ചെയ്യാം മനസ്സിൽ ഈ ശ്ലോകം ഓർത്താൽ മതി ഹന്യതേ ഹന്യമാനേ ശരീരേ ഞാൻ ആരെയും കൊന്നിട്ടില്ല സത്യമായി പക്ഷെ ജഡ്ജിക്കും വിധിക്കാം ജഡ്ജിക്കും വിധിക്കാം നിന്നെ കൊല്ലണ്ട തൂക്കിലിട്ടാൽ മതി കാരണം അദ്ദേഹം കൊല്ലുന്നില്ല കൊല്ലാൻ വിധിക്കുന്നില്ല അങ്ങനെയാകുമ്പോൾ കൊലയുടെ ഒരു പരമ്പരയായി മാറും ഈ പ്രപഞ്ചം അങ്ങനെ ഒരു ദർശനം ഉപദേശിക്കാനാവില്ല നാമൊക്കെ ഉൾക്കൊള്ളാതെ എല്ലാവരും കൊല്ലാൻ പോകുന്ന എല്ലാവരും പാണ്ഡവന്മാരാണ് ഇപ്പം സമസ്തരും പാണ്ഡവന്മാരാണ് കൗരവരില്ല ഇവിടെ ആരെ തട്ടിയാലും നമ്മളെല്ലാം പാണ്ഡവരാണ് കൃഷ്ണൻ നമുക്ക് പ്രചോദനവും തരുന്നുണ്ട് എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം അവനെ കൊല്ലാൻ അവനെ കൊല്ലാനാണ് കൂടെ വന്നിരിക്കുന്നത് ഇത് ശാസ്ത്രമല്ല ഇത് പഠിക്കേണ്ട രീതി ആ വൈദിക സംസ്കൃതിയിൽ നിന്ന് പഠിക്കേണ്ട രീതി ആത്മാവ് ആരാലും കൊല്ലുന്നതോ കൊല്ലപ്പെടുന്നതോ ആരെയും കൊല്ലുന്നതോ അല്ല എന്ന് പറഞ്ഞാൽ അർജുന നീയും കൂട്ടരും ഈ യുദ്ധക്കളത്തിൽ ആയുധവുമായി വന്നിരിക്കുന്നത് വൃഥാവിലാണ് എന്നർത്ഥം അത് കുറെ കൂടെ ഭംഗിയായി പറയും നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പവക നൈനം ക്ലതയന്ത്യാപോ നശോഷയതി മരുത അവിടെ നിർത്തിയില്ല കാരണം സ്വയം നടക്കാം ഈ മരണം ആത്മാവിന് നൈനം ചിന്തന്തി ശത്രാണി അവിടെ ഒരു കർത്താവുണ്ട് ശസ്ത്രം ആയുധങ്ങളെ കൊണ്ട് മുറിക്കാനാവില്ല നൈനം ദഹതി പാവക അഗ്നിയെ കൊണ്ട് കത്തിക്കാനാവില്ല നൈനം ക്ലേദയന്തിയാപു വെള്ളം കൊണ്ട് നനയ്ക്കാനാവില്ല നശോഷയതി മാരുത വായുവിനെ കൊണ്ട് ഉണക്കാനാവില്ല വീണ്ടും അടുത്ത ശ്ലോകം അത് തന്നെയാണെന്ന് നമ്മൾ വായിച്ചാൽ തോന്നും അല്ല വ്യത്യാസമുണ്ട് ആവർത്തനമല്ല പുനരുക്തിയല്ല അച്ഛദ്യോയം അച്ഛദ്യം മുറിക്കപ്പെടാവുന്നതല്ല ആദ്യത്തേതും രണ്ടാമത്തേതും തമ്മിൽ എന്താ വ്യത്യാസം ആദ്യത്തേതിൽ ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തേതിലില്ല സ്വയം മുറിക്കുക ബൈനറി ഫിഷൻ അതും ആത്മാവ് ചെയ്യുന്നില്ല ജൈന സിദ്ധാന്തത്തെയൊക്കെ ഭഗവാൻ ഖണ്ണിച്ചു പറയുന്നില്ല അമീബ വാഴ തുടങ്ങിയവയൊക്കെ മണ്ണിര തുടങ്ങിയവയൊക്കെ സ്വയം പിരിഞ്ഞിട്ടാണ് വർത്തിക്കുന്നത് വാഴയൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു വാഴ കുഴിച്ചു വെച്ചാൽ അതിന് വേറൊരു വിത്ത് വന്നിട്ട് ഈ കട ചീഞ്ഞു പോകും നാലെണ്ണം അപ്പുറത്തുണ്ടാവും ആത്മാവ് ഇങ്ങനെ പൊട്ടിപ്പൊട്ടി വരുന്നതല്ല സ്വയം പൊട്ടിപ്പൊട്ടി വരുന്നതല്ല അമീബ വർദ്ധിക്കുന്നത് ബൈനറി ഫിഷൻ മൂലമാണ് അങ്ങനല്ലേ എന്നെ പറയുന്നത് ബൈനറി ഫിഷൻ അല്ലേ അങ്ങനല്ലേ പറയുന്നത് പദം തെറ്റിപ്പോയത് അറിയില്ല ഏതായാലും അങ്ങനെയാണ് അതും എണ്ണം കൂടുന്നത് ആത്മാവ് അങ്ങനെ പൊട്ടിപ്പിരിയുന്നില്ല ഏകമായ ആത്മാവ് ഏകമായി തന്നെ എന്നു അച്ഛദ്യ അദാഹിഹ സ്വയം ആത്മാവ് കത്തുന്നില്ല അഗ്നി നമ്മിലെല്ലാം ഉണ്ട് കാരണം പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് അഗ്നി അതിനെ ആർക്കും ജ്വലിപ്പിക്കാം കത്തിക്കുകയും ചെയ്യാം ഒരാൾ തന്നിൽ നിന്ന് തീയുണ്ടാക്കി കത്തിച്ചതുകൊണ്ട് അതൊരത്ഭുതമല്ല തീ അയാളിലുണ്ട് അത് കത്തിക്കാനുള്ള കഴിവ് നേടിയെന്നേ ഉള്ളൂ അതിന് അമ്പത് കൊല്ലം അയാൾ ചെലവാക്കിയെങ്കിൽ വ്യർത്ഥമായി ഈ തീയിൽ നിന്നെല്ലാം മോചനം നേടാൻ പണിയെടുക്കേണ്ടതിന് പകരം ഈ തീ കത്തിച്ച് കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് പൈസ പണിയുള്ളൂ തീപ്പൊട്ടിയുടെ പണി തീപ്പൊട്ടി വാങ്ങിക്കാൻ കിട്ടുമ്പോൾ പിന്നെ നമ്മുടെ ശരീരത്തിലെ തീ വേർപെടുത്തിയെടുത്ത് കത്തിക്കാൻ നടത്തിയ പരീക്ഷണങ്ങൾ വ്യർത്ഥമാണ് ആ നേരത്ത് മോക്ഷത്തിന് പണിയെടുത്തില്ല രാമകൃഷ്ണൻ പറയുന്നുണ്ട് രാമകൃഷ്ണന്റെ മുമ്പിൽ വന്ന ഒരാൾ പറഞ്ഞു ഗംഗയ്ക്ക് കുറുകെ വെള്ളത്തിന് മുകളിൽ കൂടെ ഞാൻ കിടക്കുന്നു കാലണ ലാഭിച്ചല്ലോടാന്ന് എത്ര കൊല്ലം കൊണ്ടാണ് നീ ലാഭിച്ചത് കാലണ കാലണ ലാഭിച്ചിട്ടുണ്ട് നാൽപ്പത് കൊല്ലം അക്ഷീണ പ്രയത്നം ചെയ്തിട്ടാണ് ഞാനിപ്പോ മോളി കൂടെ കിടക്കുന്നതെന്ന് രാമകൃഷ്ണനോട് പറഞ്ഞു നാൽപ്പത് കൊല്ലത്തെ നിതാന്ത തപസ്സാണ് ഈ വെള്ളത്തിന് മോളി കൂടെ കിടക്കാൻ രാമകൃഷ്ണൻ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു കാലണയുടെ ലാഭം ഉണ്ടായി നാൽപ്പത് എനിക്ക് മോളി കൂടെ കിടക്കാൻ കാലണ വന്നു ആ വള്ളക്കാരനെ കൊടുക്കുക നീ നാൽപ്പത് കൊല്ലം എടുത്തിട്ട് ആൾക്കാരെ കിടക്കുന്നത് ഈ നേരത്ത് മോക്ഷത്തിന് ശ്രമിച്ചിരുന്നെങ്കിൽ ഇതിന്റെയൊക്കെ വില ഭാരതീയൻ ചിന്തിക്കുന്നത് ഈ കണക്കിലാണ് അതുകൊണ്ട് അഗ്നിതത്വമുണ്ട് ശരീരത്തിൽ പാർവതി ഒരത്യാവശ്യ സന്ദർഭത്തിൽ ഈ തപസ്സൊന്നുമില്ലാതെ ഈ അഗ്നി ഉണ്ടാവും പർവ്വതിയല്ല സോറി സതി തന്നിലെ അഗ്നിയെ ജ്വലി സ്വയം കത്തുക ഈ അഗ്നി കത്തും നമ്മളിലുണ്ട് അഗ്നി പല രൂപത്തിൽ നമ്മളിൽ തന്നെ കിടപ്പുണ്ട് ഒക്കെ വൈശ്വാനരൻ ഒരു ലോറി ചിരട്ട കൊണ്ടുവന്നിട്ടിട്ട് ശർക്കരയും അരിയും കൂടെ ഒന്ന് ചെടുപ്പ് വെക്കുക കത്തിച്ചു നോക്കുക ഒരു അരി കഴുകി ശർക്കര ഒരുക്കിയതിലേക്ക് ഇട്ടത് അടുപ്പിലേക്ക് വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക പത്തോ ആയിരോ ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ലോറി ചിരട്ട കത്തിക്കുക വേഗമില്ല ആ സാധനം ജഡരാഗ്നി അവൻ വേഗം വേദഗ്നിക്ക് ആ ശക്തി കൂടുതൽ ബാഹ്യാഗ്നിയൊക്കെ അവളൊക്കെ ശക്തനാണ് അതാണ് ചിലപ്പോൾ ഈ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ വേവ് ഒരല്പം തെറ്റിയിട്ടുണ്ടെങ്കിൽ ശർക്കര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീ കത്തിക്കുന്നവൻ വിഡ്ഢിയാണ് വേവിച്ച് കളയാമെന്ന് കാരണം എത്ര കത്തിച്ചാലും പിന്നെ വേവില്ല ശർക്കര ചെയ്യുന്ന ചേരുന്നതോടുകൂടി അഗ്നിയുടെ അഗ്നിതത്വം മാറി അഗ്നിസ്തംഭനം വന്നു കഴിഞ്ഞു വസ്തുവിന്റെ ശർക്കരയും അരിയും ചേർന്നാൽ അഗ്നിസ്തംഭനമായി അതുകൊണ്ട് അതിനത് വേവില്ല അതിനകത്തിരുന്നൊരു തണുപ്പ് പ്രവർത്തിക്കുന്നു ഒരു ശീതം പ്രവർത്തിക്കുന്നു അതുകൊണ്ട് അരിക്ക് അഗ്നിയെ വലിച്ചെടുക്കാനാവില്ല അഗ്നിസ്തംഭനം ഉണ്ടാക്കുന്ന ഒരുപാട് ദ്രവ്യങ്ങളുണ്ട് ഭൂമി ബാഹ്യാഗ്നിക്ക് സ്തംഭനം വരുത്തുന്നവ ജഡരാഗ്നിക്ക് സ്തംഭനം വരുത്തുന്നവയുമുണ്ട് ഉണ്ട് അത് അകത്തി എന്നാൽ അപ്പോഴാണ് സിസ്റ്റമൊക്കെ താറുമാറാകും അപ്പൊ ഈ അഗ്നി നമ്മിലുണ്ട് അതുകൊണ്ടാണ് ഉത്തമനായൊരു താന്ത്രികൻ അരം അഗ്നി ആത്മനെ ദീപം കൽപ്പയാമി എന്ന് ജപിക്കുമ്പോൾ തന്നെ തണ്ട് നമ്മിലെ അഗ്നി കൊണ്ടാണ് പുതുമയൊന്നുമില്ല അഗ്നിയും നമ്മിലുണ്ട് ഇല്ലാതെ കത്തിക്കാമോ അതും ആത്മാവിനെ നടക്കില്ല ബാക്കിയൊക്കെ കത്തിപ്പോളൂ ആത്മാവോടെ തന്നെ ഉണ്ടാവും അദാഹ്യ അക്ലേദ്യ ജലം നമ്മിൽ തന്നെയുണ്ട് അതും ആത്മാവിനെ നനയ്ക്കുന്നില്ല അശോഷ്യേവച്ച നമ്മിൽ തന്നെ വായുണ്ട് അത് ആത്മാവിനെ ഉണക്കുന്നില്ല പുറത്തുള്ളതും ഇതൊന്നും ചെയ്യുന്നില്ല നമ്മിലുള്ളതൊന്നും ചെയ്യും ആത്മാവ് അനശ്വരം ഇപ്പൊ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ചോദ്യം ഞാൻ ഉണ്ടാകും കാരണം നിങ്ങളോട് ചോദിച്ച ചോദ്യം പറയുന്നില്ല അതുകൊണ്ട് ഞാൻ തന്നെ പറയാം അങ്ങനെയാണെങ്കിൽ പിന്നെ പുനർജന്മം എന്ന് പറയുന്ന ദിവസം അത് ലിംഗ ശരീരത്തിനാണ് ആത്മാവിന് പുനർജന്മമില്ല ഈ ബാഹ്യ ശരീരത്തിനും പുനർജന്മമില്ല ലിംഗ ശരീരത്തിന് മറ്റൊരു പേരതിന് പറയും സൂക്ഷ്മ ശരീരത്തിന് പഞ്ച ദശേന്ദ്രിയങ്ങൾ കയ്യ് കാല് ഉപസ്ഥം വായു തുടങ്ങിയ കർമ്മേന്ദ്രിയങ്ങളും കണ്ണാമുക്ക് ചെവി തൊക്ക തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങളും ചേർന്ന് പത്തിന്ദ്രിയങ്ങൾ ആ ഇന്ദ്രിയങ്ങളുടെ ശക്തി ഇന്ദ്രിയങ്ങളില്ല ഇന്ദ്രിയ ശക്തി മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്ന നാലാമത്തെ കരണം പതിനാല് പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ തുടങ്ങിയ അഞ്ച് പ്രാണന്മാർ പത്തൊൻപത് ഈ പത്തൊൻപത് എണ്ണത്തിനാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് ഈ സൂക്ഷ്മ ശരീരം വാസനകളുടെ ആകരമാണ് ഇതാണ് പുനർജനിക്ക് കാരണമാകുന്നത് ഇത് മാത്രമാണ് പുനർജനിക്കുന്നത് അതുകൊണ്ട് അവിടെയാണ് ഈ മാറ്റവും വരുത്തുന്നത് ചുരുക്കത്തിൽ മനസ്സാണ് പുനർജനിക്ക് കാരണം അതുകൊണ്ട് ആചാര്യൻ പറയും മന ഏവ മനുഷ്യണം കരണം ബന്ധമോക്ഷയോ മനസ്സ് മാറ്റിയാൽ മതി കൃതം രമാന ശരീരകൃതം കൃതം കർമ്മം മുഴുവൻ മനസ്സിന്റെയാണ് ശരീരത്തിന്റെ അല്ല മൂന്നാം അദ്ദേഹത്തിൽ പഠിക്കാൻ പോകുന്നേ ഉള്ളത് അന്നേരം നമുക്ക് കൂടുതൽ ആയിട്ട് കാണാം മനഃകൃതകൃതം രമാന ശരീരകൃതം കൃതം മനസ്സുകൊണ്ട് ചെയ്യുന്നത് മാത്രമേ കർമാവൂ ഈ ശരീരം കൊണ്ട് ചെയ്യുന്നതൊന്നും കർമ്മമേ അല്ല നമ്മൾ തിരിച്ചാ വിചാരിച്ചിരിക്കുന്നത് സംഗീതം നിഷേധിക്കും ബാക്കി ശാസ്ത്രങ്ങളെല്ലാം നിഷേധിക്കും ബാക്കിയുള്ളതെല്ലാം അതുകൊണ്ട് തന്നെ വിലിംഗ ശരീരമാണ് പുനർജന്മം ഇതിന് കാരണം ഈ ശരീരത്തിലിരിക്കുമ്പോൾ തൃപ്തി വരാത്ത ഒരുപാട് ആഗ്രഹങ്ങൾ എന്റെ ഇപ്പോഴത്തെ അച്ഛൻ പോരാ എന്റെ ഇപ്പോഴത്തെ അമ്മ പോരാ എന്റെ ഭാര്യ പോരാ ഇതൊക്കെ മനസ്സിൽ വാസനകളായി നിക്ഷേപിക്കുക വാസനകൾ ദീർഘകാലം കിടന്ന് സംസ്കാരമായി തീരുകയാണ് ഞാൻ ജീവിക്കുന്ന ഇപ്പോഴത്തെ ഭാരതം പോരാ ഇതിലൊക്കെ സുഖം അമേരിക്കയിലുണ്ട് അടുത്ത ജന്മത്തിൽ സായിപ്പാവും അങ്ങനെ സായിപ്പാവുമ്പോൾ ഇവിടുത്തെ വാസനയും കുറെ കിടക്കും ആ സായിപ്പ് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് നടക്കണം ഇത് ഏടുമില്ല അവിടെ എങ്ങാനും ജീവിച്ചു അവിടെ മരിച്ചാൽ പോരാ കാരണം ഇവിടും അവിടും കൂടെ കൂട്ടിക്കൊള്ളൂ പണ്ട് കാലത്ത് ഇവിടെ എവിടെയൊക്കെയോ ജനിച്ചിട്ട് ഇവിടെ തൃപ്തി വന്നില്ല കാരണം ശരീരമൊക്കെ നല്ലോണം കറത്തിരിക്കുകയാണ് അപ്പോഴാണ് യാദൃച്ഛികമായി എതിലെയോ പോയപ്പം സായിപ്പിനെ കാണുന്നത് നല്ല വെളുത്തൊരു ശരീരം കിട്ടി പിന്നെ ഞാൻ അവിടെ ഒരു അച്ഛനും അമ്മയ്ക്കും അവിടെ ജനിച്ചപ്പോഴോ ഇവിടെയും കുറേ കാര്യം കിടപ്പുണ്ട് അവിടെയും കുറേ കാര്യം കിടപ്പുണ്ട് ഇവിടെയും പറഞ്ഞാൽ അവിടെയും പോകണം ഇങ്ങനെ വാസനകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കുന്നുകൂടിക്കൊണ്ടിരിക്കും ഇതിൽ നിന്നാണ് മോചനം നേടേണ്ടത് ജനിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണമെങ്കിൽ ഈ കെട്ടുകളിൽ നിന്നെല്ലാം മോചനം നേടണം അത് സൂക്ഷ്മ ശരീരത്തിലാണ് അതിന് പണിയേണ്ടത് സൂക്ഷ്മ ശരീരത്തിലായതുകൊണ്ട് പണി ഒറ്റയ്ക്കാണ് കൂട്ടായ്മയിൽ ഇതിന് പണിയില്ല ജാഗ്രത്തിന്റെ തലം കഴിഞ്ഞാൽ സ്വപ്നം എന്നതിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ വ്യക്തിക്ക് കൂട്ടുകെട്ടില്ല മനുഷ്യൻ അത്യന്തം തനിച്ചാണ് നമ്മളൊക്കെ വ്യാമോഹിക്കുകയാണ് ഞാനും നിങ്ങളും ഞാനും അവരും ഞാനും അവളും ഞാനും അച്ഛനും ഞാനും അമ്മയും അതൊക്കെ ഈ ജാഗ്രത്തിൽ മാത്രമേ ഉള്ളൂ ജാഗ്രത്തിൽ പുലർത്തുന്ന ഈ കൂട്ടുകെട്ടുകളോട് നമ്മുടെ സ്വപ്നം നീതി പുലർത്താറുമില്ല ഒരു ശതമാനം പോലും നീതി പുലർത്താറില്ല ഭാര്യയും ഭർത്താവും ഒന്നിച്ച് നടക്കുമ്പോഴും ഭർത്താവുമായി പങ്കുവെക്കാത്ത ആയിരം ആയിരം സ്വപ്നങ്ങൾ ഭാര്യയുടെ മനസ്സിലും ഭാര്യയുമായി പങ്കുവെക്കാത്ത ആയിരം ആയിരം സ്വപ്നങ്ങൾ ഭർത്താവിന്റെ മനസ്സിലും കുന്നുകൂടുന്നുണ്ട് സ്വപ്നലോകത്ത് കൂട്ടായ്മകളില്ല ഈ സ്വപ്നങ്ങളാണ് ജനിമരണങ്ങളുടെ ഫലം ജാഗ്രത്തിലെ പ്രവർത്തനങ്ങളല്ല ജാഗ്രത്തിലെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിച്ചിട്ട് അകത്തിരുന്നു കൊണ്ട് സ്വപ്നങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകാം ഇത് മൂന്നാം അധ്യായത്തിലെ കർമ്മത്തിൽ പറയും മോക്ഷത്തിന് ഹേതുവായത് അർജുന കർമ്മേന്ദ്രിയാണി സംയമ്യ ആത്മേ മനസസ്മരനിന്ദ്രിയർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സൗച്യതേ കർമ്മേന്ദ്രിയങ്ങളെയൊക്കെ അടക്കി പിടിച്ചിട്ട് യാതൊരുവനാണോ മനസ്സുകൊണ്ട് കർമ്മങ്ങളെ ചെയ്യുന്നത് അവൻ മിഥ്യാചാരനാണ് മുത്തശ്ശി ഉണ്ടായിരുന്നു മുത്തശ്ശിക്ക് ഏകാശി നിർബന്ധ തലേ ദിവസം വൈകുന്നേരം മുതലേ ഏകാശിക്കുള്ളിൽ തയ്യാറെടുപ്പ് വൈകുന്നേരം അത്താഴം ഉണരുന്നുണ്ട് അല്ല അതെ വൈകുന്നേരം അത്താഴം ഉണരുന്നുണ്ട് അതിന് ഉച്ചയ്ക്ക് തന്നെ അത്താഴത്തിന്റെയും അടുത്ത മൂന്ന് നേരത്തെയും കൂടെ അങ്ങ് തട്ടും നാളെ ഏകാശിയാണ് കേട്ടോ നാളെ ഏകാശിയാണ് വൈകുന്നേരം ഒരു നാഴി പാലും കുടിക്കും ഉണരുന്നേ ഉള്ളൂ ഇതിനായി കുടിച്ച് തയ്യാറെടുത്ത് നാളത്തെ ഏകാശിയെ തരണം ചെയ്യാം രാവിലെ എഴുന്നേക്കും മുതൽ ഏകാശിയാണ് ഏകാശിയാണ് ഒന്നും കഴിച്ചിട്ടില്ല ആ പരമു വന്നിരുന്നെങ്കിൽ രണ്ട് കരിക്കടിക്കായിരുന്നു പരമു വന്ന് രണ്ട് കരിക്കിട്ടു അതാദ്യം ആദ്യം തട്ടി ഈ കുട്ടികളും എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഏകാശിയാന്ന് പറയും ഈ നല്ല സാധനമൊക്കെ അല്പം കഴിച്ചിട്ട് പിന്നെ ഏകാശി മുടക്കാവുന്ന അവരുടെ പ്ലാൻ അപ്പൊ മുത്തശ്ശി കഴിക്കുമ്പോൾ പോയി വായി നോക്കി നിന്നാ ഉടനെ പറയും അശ്രീകരങ്ങള് വായി നോക്കി ഒന്നും കഴിക്കാൻ സമ്മതിക്കില്ല ഇന്ന് ഏകാശി മനസ്സ് ഏകാശിയ അപ്പൊ ഇത് കഴിഞ്ഞ് രാവിലെ കഴിക്കുകയോ കഴിച്ചു പത്തുമണിയാകുമ്പോഴേക്ക് കുറച്ച് റവ ശരിപ്പെടുത്തി അതും കഴിച്ചു ചോറേ ഉണ്ടാവുള്ളൂ ഏകാശ്യ ഒന്നും കഴിച്ചിട്ടില്ല ഉച്ചയാകുമ്പം ഗോതമ്പ് നുറുക്കിയതുകൊണ്ട് ചോറുണ്ടാക്കി സാധാരണ ഉണ്ടെന്ന ചോർജം ഒരു തവി കൂടുതലുണ്ട് വൈകുന്നേരം റവയിട്ട് പാല് കഴിച്ച് വെളുപ്പം കാലത്ത് ഓടുക അമ്പലത്തിലേക്ക് പാരണമില്ല അടുത്ത ദ്വാദശിയാണ് ഇന്നലെ ഏകാശിയായിരുന്നു ഒന്നും കഴിച്ചില്ല ഉപവാസമാണ് ഉപയവാസ അടുത്തിരിക്കുക ഈശ്വരന്റെ അടുത്തിരിക്കുകയാണെങ്കിൽ ആഹാരം മറന്നു പോകും എന്നുള്ളതാണ് വ്രതങ്ങളുടെ പ്രത്യേകത ഇതിൽ ഒരു മിനിറ്റ് ഈശ്വരന്റെ അടുത്തിരുന്നില്ല ഏതിന്റെ അടുത്തായിരുന്നേ ആഹാരത്തിന്റെ അടുത്തായിരുന്നേ അതായത് ഒന്നും കഴിച്ചില്ല ഒന്നും കഴിച്ചില്ല മനസ്സുകൊണ്ട് ഈ ആഹാരത്തിന്റെ അടുത്തിരിക്കുകയാണ് ശരീരം ആഹാരത്തിൽ നിന്ന് മാറ്റിയാലും മനസ്സ് ആഹാരത്തിന്റെ അടുത്തിരുത്തുമ്പോഴാണ് ക്ഷീണം ഉണ്ടാകുന്നത് ഇതുപോലെ ഏത് കർമ്മവും മനസ്സിൽ വെച്ചാലാതി തന്റെ ഭർത്താവിനോടൊപ്പം തോളിൽ കൈയിട്ട് നിൽക്കുന്ന ഒരു ഭാര്യയ്ക്ക് താൻ വളരെ അകലെ കാണുന്ന തന്റെ പഴയൊരു സുഹൃത്തിനെ കണ്ട് ആ സുഹൃത്ത് വരനായി വരുമെന്നും കുടുംബജീവിതം നയിക്കുമെന്നും പോകുമെന്നും ഒക്കെ സങ്കല്പിച്ചത് സങ്കല്പിക്കാം അപ്പോഴും അടുത്തു നിൽക്കുന്ന ഭർത്താവിനോട് ചിരിച്ചുകൊണ്ട് വർത്തമാനവും പറയാം അയാൾക്കും ഇതുപോലെ തന്നെ ചെയ്യാം സ്വപ്നലോകം ആദ്യം തനിച്ചാണ് സ്വപ്നലോകം തനിച്ചാണെങ്കിൽ സ്വപ്നവും സുഷുപ്തിയും കടന്നു വരുന്ന ആത്മാവിന്റെ ലോകം എത്രയോ ഏകാന്തമാണ് അവിടെ ഏത് കൂട്ടുകെട്ടാണ് നമ്മെ കൊണ്ട് സകല കൂട്ടുകെട്ടുകളും പൊട്ടിപ്പിരിയുന്നിടത്താണ് ആത്മാവിന്റെ ലോകം ഉയർന്നു വരുന്നതെന്ന് ആചാര്യന്മാർ കൊണ്ട് ഭാരതം അതുകൊണ്ട് പൗരാണിക കാലത്തൊന്നും അമ്മാതിരി കൂട്ടുകെട്ടുകളെ പോഷിപ്പിച്ചിരുന്നില്ല സാമൂഹികങ്ങളായ കൂട്ടുകെട്ടുകളും ദിശാബോധം നഷ്ടപ്പെട്ട ജനതയുടെ ഒത്തുചേരലുകളും ഭാരതീയന്റെ മനസ്സുകളിൽ ഭാവങ്ങളെ നൽകിയില്ല സ്വപ്നം തന്നെ ആത്യന്തം തനിച്ചായിരിക്കെ തന്റെ ആത്മാവിന്റെ ലോകം എത്രയോ രഹസ്യമാണ് കർമ്മേ രഹസ്യ ഇത് ഉപനിഷത്ത് ഗൂഢവിദ്യ മുക്തവിദ്യ എന്നൊക്കെ കൊണ്ടാണ് ഇവിടെ തനിച്ചാണ് യാത്ര എന്റെ കെട്ടുകൾ എനിക്കാണ് തിരിച്ചറിയുന്നത് ഞാൻ ഒറ്റയ്ക്ക് കെട്ടുകളിലൂടെ സഞ്ചരിച്ച് കെട്ടോരോന്ന് വഴിക്കണം മറ്റൊരാൾക്ക് എന്റെ ഒന്നും അഴിച്ചു തരാനാവില്ല മറ്റൊരാളുമായി കൂടുന്നതെല്ലാം പുതിയ പുതിയ കെട്ടും കുരുക്കും ഉണ്ടാക്കുകയുള്ളൂ എന്ന് ഭാരതം പഠിച്ചു അവന്റെ അന്വേഷണങ്ങളുടെയും അവന്റെ തപസ്യയുടെയും ചരിത്രമായിരുന്നു ഭാരതത്തെ സംബന്ധിച്ച് ആത്മാവിന്റെ ലോകം അതുകൊണ്ട് അവർ പഠിപ്പിച്ചു കർമ്മേന്ദ്രിയങ്ങളെ സംയമിപ്പിച്ചിട്ട് യാതൊരുവൻ മനസ്സുകൊണ്ട് സ്മരിക്കുന്നുവോ അവൻ മിഥ്യാചാരനാണ് രാമകൃഷ്ണദേവൻ ഇതിന് നല്ലൊരു ഉദാഹരണം പറയും ഒരു സ്വാമിയുടെ ആശ്രമം ഒരു വേശ്യത്തെരുവിലാണ് അവരുടെ അടുക്കലേക്ക് കുലടയുടെ അടുക്കലേക്ക് ഓരോരുത്തരും കടന്നു പോകുമ്പോൾ സ്വാമി ഓരോ കല്ല് പെറുക്കി വെക്കും ഇത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ സ്വാമിയാരങ്ങ് നരകത്തിലെത്തി അപ്പൊ അവിടുത്തെ പ്രധാനിയോട് തർക്കിക്കാൻ തുടങ്ങി ഞാൻ ഇത്രയും കാലം തപസ് ചെയ്തിട്ട് മറ്റോടങ്ങ് സ്വർഗത്തിലെത്തി അപ്പോൾ പറഞ്ഞു നീ അവിടെ ഇരുന്നു കൊണ്ട് ഓരോ കല്ല് പെറുക്കി വെക്കുമ്പോഴും ഈ രംഗം നീ മനസ്സിൽ ഭാവിക്കുകയായിരുന്നു മറ്റൊരു മനസ്സുകൊണ്ട് കർമ്മമായി ചെയ്തിട്ടില്ല ഇത് നമുക്ക് പഠിക്കാൻ തരുമ്പോൾ ഈ കഥകളൊക്കെ നമുക്ക് പഠിക്കാൻ തരുമ്പോൾ മനസ്സാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്നുള്ളതിന് വേണ്ടി മാത്രമാണ് മന ഏവ മനുഷ്യാണാം കർമ്മ കാരണം ബന്ധമോക്ഷ ബന്ധത്തിനും മോക്ഷത്തിനും കാരണം ഈ മനസ്സാണ് മനസ്സിൽ നിന്നൊക്കെ പോയോ ഇല്ലയോ എന്ന് വേറൊരാൾക്ക് അറിയില്ല നമുക്ക് മാത്രമേ അറിയൂ നമ്മുടെ മനസ്സിൽ നിന്ന് എത്ര പോയി എത്ര പോയില്ല എന്റെ മനസ്സിൽ ഇതെല്ലാം നിലനിൽക്കുമ്പോഴും നിങ്ങളെയൊക്കെ എനിക്ക് വേണമെങ്കിൽ ബോധ്യപ്പെടുത്താം ഞാൻ പൂർണ്ണമുക്തനാണ് ബോധ്യപ്പെടുത്തിയതുകൊണ്ട് എനിക്ക് ശാന്തി കിട്ടില്ല എനിക്ക് ശാന്തി കിട്ടണമെങ്കിൽ എനിക്ക് ബോധ്യപ്പെടണം എന്റെ മനസ്സിൽ നിന്നെല്ലാം പോയിരിക്കുന്നു അന്നല്ലാതെ ശാന്തിയില്ല എന്റെ വഴിയും വെളിച്ചവും ഞാനാകുന്നു എന്റെ നിയാമകനും ഞാൻ തന്നെയാകുന്നു ഈ ഒരു ചിന്ത ഭാരതം പണ്ട് പണ്ട് കണ്ടെത്തിയ മനസ്സെ നീയാണ് ഇതിന്റെ എല്ലാം ഉറവിടം മനസ്സ് പോയാലെല്ലാം പോയി അതുകൊണ്ട് മനസ്സിനെ വളരെ മുറുക്കപ്പെടിക്കണം അതുകൊണ്ടാണ് പുനർജന്മവും മനസ്സാണ് ഉണ്ടാക്കുന്നത് ജന്മജന്മാന്തരങ്ങൾ മുഴുവൻ ഈ മനസ്സിന്റെ കളിയാണ് മതി ഇനി ഈ കെട്ടുകൾ വേണ്ട കെട്ടാതിനിയും നാരായണ ജയ അങ്ങനല്ലേ അല്ലേ കെട്ടുകളായത് ധർമ്മം പുരുഷന് അറ്റേ മുക്തി വരൂ ദൃഢം കെട്ടുകളോ ആദീതം കെട്ടാതിനിയും നാരായണ ജയ അങ്ങനെയാണെന്ന് തോന്നുന്നു ഭാഗവത കീർത്തനം ഇനി വേണ്ട ഈ കെട്ടും ബന്ധങ്ങളും ഒന്നും വേണ്ട ഇതിനകത്തേക്ക് തന്നെ പോകണം അകത്തേക്ക് പോകാൻ അർജുനെ ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു കൊണ്ടത് മാത്രമല്ല കൂട്ടത്തില് ജ്ഞാനയോഗത്തിൽ തന്നെ അർജുനൻ ചെയ്യേണ്ടതായ കർമ്മങ്ങളുടെ സ്വഭാവവും സ്വരൂപവും കൂടി പറഞ്ഞു കൊടുത്തു വളരെ ഭംഗിയായി അതിലേക്ക് വരുമ്പോ ഈ ആത്മാവിനെയും ശരീരത്തെയും പൃഥക്കരിച്ച് മനസ്സിലാക്കാൻ ആത്മാവിന്റെ അനശ്വരതയും ശരീരത്തിന്റെ നശ്വരതയും പഠിപ്പിച്ചു വരുമ്പോൾ തന്നെ ഭഗവാൻ പറഞ്ഞു അവിടെയാണ് നിങ്ങൾ ചോദിച്ചൊരു സംശയവും കൂടെ കിടക്കുന്നത് ഗീത രണ്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെ ശ്ലോകങ്ങൾ നിങ്ങൾ എടുത്തു വെച്ചോളൂ അതാണ് നിങ്ങൾ യുദ്ധത്തിനാണെന്ന് തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിക്കുന്നതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അത്രയും ശ്ലോകമാണ് അത്രയും ശ്ലോകമേ ഉള്ളൂ ആ ശ്ലോകങ്ങൾ പ്രത്യേകം മുമ്പിൽ വെച്ചോളൂ നൂറായിരം സംശയം നിങ്ങൾക്ക് ഉണ്ടാകാൻ പാകത്തിന് ഞാനത് പഠിപ്പിച്ചു തരാം സംശയം മാറാനല്ല